ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കിയ അമ്മയുടെ മനസ്സിൽ ഒരിക്കലും വാശിയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതിഫലനം മക്കളോട് ഉണ്ടാവാൻ സാധ്യതയില്ല സംസ്കൃതത്തിൽ പറയാറുണ്ട് കുപുത്രോ ഭവതി കുമാത കഥം ഭവതി മോശമായിട്ടുള്ളൊരു മകനുണ്ടായി എന്ന് വരാം പക്ഷെ ഒരിക്കലും മോശമായിട്ടുള്ളൊരു ഉണ്ടാവില്ല അമ്മയ്ക്ക് എന്നും മക്കളോട് സ്നേഹവും ബഹുമാനവുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയെയും അതുപോലെ പശുവിനെയും ഭൂമിയെയും എല്ലാത്തിനെയും അമ്മയുടെ സ്ഥാനം നൽകുക പ്രകൃതി ദേവി മദർ നേച്ചർ എന്നെല്ലാം നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഭൂമി ദേവി അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ ഈ ഭൂമി എൻ്റെ മാതാവാണെന്ന് പറയാറുണ്ട് ഞാൻ ഭൂമിയുടെ മകനാണെന്ന് ഗോമാതാവ് എന്ന സങ്കല്പം നമുക്കറിയാം ഗംഗാ മാതാ എന്ന് പറയാറുണ്ട് ഗംഗ തന്നെ മാതാവിൻ്റെ സ്ഥാനത്താണ് അതുപോലെ തന്നെ ഗുരുവിൻ്റെ പത്നിയും മാതാവിൻ്റെ സ്ഥാനത്താണ് ജ്യേഷ്ഠൻ്റെ പത്നിയും മാതാവിൻ്റെ സ്ഥാനത്താണ് അവനവൻ്റെ സഹോദരിയും മാതാവിൻ്റെ സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം മനുഷ്യബന്ധം മാതാവും പുത്രനും പുത്രിയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് ലഭിച്ച ശരീരം മാതാവിൻ്റേതാണ് അച്ഛൻ്റെ റോള് ഏതാനും മിനിറ്റുകൾ കൊണ്ട് കഴിയുന്നു പിന്നെ പത്ത് മാസം ചുമന്ന് നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കിയ സുഖവും ദുഃഖവും എല്ലാം മാറ്റിവെച്ച് ക്ഷീണവും രോഗവും വേദനയും മാറ്റിവെച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു അമ്മയുണ്ട് ഈ തേൻതുള്ളികൾ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു ആ അമ്മയുടെ അനുഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ആ കടപ്പാട് ഒരിക്കലും തീരില്ല നമുക്ക് അമ്മയോടുള്ള കടപ്പാട് നമുക്ക് തീരണമെങ്കിൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് മാത്രം അവശേഷിക്കും അമ്മ നമ്മളോട് വാശിയോ പകയോ വിദ്വേഷമോ പ്രതികാരമോ ചെയ്തിട്ടുണ്ടെന്ന് മക്കൾക്കൊരു പക്ഷേ തോന്നിയിട്ടുണ്ടാവാം എങ്കിലും പറയുകയാണ് അമ്മയോടുള്ള കടപ്പാട് ജീവിതാന്ത്യം വരെയും അതിനുശേഷവും തീരില്ല കാരണം ഞാൻ എന്ന വ്യക്തി ഈ ഭൂമിയിലേക്ക് വരാൻ കാരണം അവരാണ് അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിലേ ഇല്ല പിന്നെ എന്ത് സുഖം എന്ത് കടപ്പാട് പിന്നെ എന്ത് ദുഃഖം എന്ത് വേദന എന്ത് വാശി എന്ത് പക ഇതെല്ലാം ഞാൻ എന്ന വ്യക്തി ഉള്ളിടത്തോളം കാലം മാത്രമേ ഉള്ളൂ ആ ഞാൻ എന്ന വ്യക്തി ഉണ്ടായത് അമ്മ കാരണമാണ് അതുകൊണ്ട് അമ്മയെക്കുറിച്ച് എന്നും എന്നും നമ്മുടെ മനസ്സിൽ ഉജ്ജ്വലമായ ഒരു ഭാവം ഉണ്ടാവണം ആരാധന ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം ബഹുമാനം ഉണ്ടാവണം കടപ്പാടുണ്ടാവണം ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ് എന്ന് നമുക്ക് ഓർമ്മ വരണം അമ്മയുടെ അനുഗ്രഹം ലഭിച്ച വ്യക്തി ഏത് ഏത് സഹാറ മരുഭൂമിയിലാണെങ്കിലും ദാഹിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടാതിരിക്കില്ല അമ്മയെ വേദനിപ്പിച്ച് അമ്മയുടെ വേദന ശാപം പോലെ സ്വീകരിക്കാൻ നിർഭാഗ്യം ദൗർഭാഗ്യം കിട്ടിയ വ്യക്തിയാണെങ്കിൽ വളരെ വ്യക്തമായി പറയുന്നു ഗംഗാതീരത്ത് താമസിക്കുകയാണെങ്കിൽ പോലും ദാഹിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങളെല്ലാവരോടും പറയുന്നു അമ്മയെ വേദനിപ്പിക്കരുത് അമ്മയ്ക്ക് ദുഃഖമുണ്ടാവരുത് അതുപോലെ തന്നെ അമ്മയുടെ ശാപം ഏറ്റുവാങ്ങരുത് ജീവിതാന്ത്യം വരെ അമ്മ നമുക്ക് വേണ്ടി ജീവിക്കുന്നു പിതാവിൻ്റെ സ്ഥാനം അല്പം പോലും ചെറുതാണ് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അമ്മയുടെ സ്ഥാനത്തിന് തുല്യം ലോകത്തിൽ അമ്മയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ മൂന്ന് തരത്തിലുള്ള കടപ്പാടാണ് നമുക്കുള്ളത് മൂന്ന് തരത്തിലുള്ള കടപ്പാട് അതിലൊന്നാമത്തെ കടപ്പാട് പിതൃ പിതൃഋണമാണ് നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള കടപ്പാട് അത് ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി മാതാവിനോടുള്ള കടപ്പാട് എന്ന രീതിയിൽ നമ്മൾ ഈ ഭൂമിയിൽ വരാൻ കാരണമായത് അവരാണ് ഈ ഭൂമിയിലെല്ലാം ആസ്വദിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് അവർ കാരണമാണ് അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് ഓർമ്മിക്കുക ഏറ്റവും വലിയ കടപ്പാട് ഋണമാണ് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള ആ കടപ്പാട് രണ്ടാമത്തെ ഋണം എന്ന് പറയുന്ന ദേവഋണമാണ് ജഗതീശ്വരൻ നമുക്ക് ഈ ഭൂമിയിൽ വരാൻ അവസരം നൽകി മിക്കവാറും അംഗവൈകല്യങ്ങൾ ഒന്നുമില്ലാതെ നമ്മളെ നമ്മളാക്കി ഈ ഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു ഈ ബന്ധങ്ങളെല്ലാം തന്നു ഇത്രയും സുഖസൗകര്യങ്ങളും തന്നു നന്മകളും എല്ലാം തന്നു തിന്മകളിലൂടെയും കടന്നുപോയിട്ട് ശക്തരാകാൻ നമുക്ക് അവസരം നൽകി എന്തെല്ലാം നമുക്ക് ഈ ജഗതീശ്വരൻ തന്നു ഈ ശരീരം ഈ അവയവങ്ങൾ നമുക്ക് ഭക്ഷിക്കാനും ആസ്വദിക്കാനും പാകത്തിനുള്ള ചുറ്റുപാടുകൾ ഭക്ഷ്യവിഭവങ്ങൾ എന്നിട്ട് ബുദ്ധിയും ബോധവും വിവേകവും നമുക്ക് തന്നു ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കാനും വർത്തമാനകാലത്തെക്കുറിച്ച് വിശകലനം ചെയ്യാനും ഭാവി കാലത്തിനു വേണ്ടി തയ്യാറെടുക്കാനും ജഗതീശ്വരൻ നമുക്ക് അവസരം നൽകി ആ ഈശ്വരനോടുള്ള കടപ്പാട് അത് വിവരണാതീതമാണ് മൂന്നാമത്തേത് ഋഷി ഋണമെന്ന് എന്ന് പറയും സനാതനധർമ്മത്തിൻ്റെ അവകാശികൾ ഭാരതത്തിൻ്റെ പുത്രന്മാരായ നമ്മളെല്ലാവരോടും ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ നമ്മുടെ സംസ്കാരത്തിന് ആധാരമായത് നമ്മളുടെ സംസ്കാരത്തിന് ആധാരമായ എല്ലാ ചിന്താധാരകളും ആചാരങ്ങളായാലും വിചാരങ്ങളായാലും വിശ്വാസങ്ങളായാലും സങ്കല്പങ്ങളായാലും ഏതും എടുത്തു നോക്കുക അതെല്ലാം നമുക്ക് പ്രദാനം ചെയ്തത് ഋഷിവര്യന്മാരാണ് അവർ നമുക്ക് ഇതെല്ലാം പ്രദാനം ചെയ്തപ്പോഴും അവരുടെ പേര് പോലും അവർ പ്രകടിപ്പിക്കാനോ പ്രദർശിപ്പിക്കാനോ ഉപയോഗിച്ചില്ല ഏത് പുരാണം വായിച്ചാലും നിങ്ങൾക്കറിയാൻ സാധിക്കും ഒരു ഋഷിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ ഋഷി അദ്ദേഹത്തിൻ്റെ പേരല്ല പറയുക മഹാവിഷ്ണുവും ഗരുഡനും തമ്മിൽ സംസാരിച്ചപ്പോൾ സംസാരിച്ച ആ വിഷയം ഇതായിരുന്നു ബ്രഹ്മാവ് നാരദനും തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതായിരുന്നു അതേപോലെ തന്നെ വേദവ്യാസൻ ധർമ്മപുത്രനോട് പറഞ്ഞത് ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പറയാം അവരുടെ വീക്ഷണമാണിത് എന്ന് പറഞ്ഞിട്ടല്ല അവർ പറയാം യഥാർത്ഥത്തിൽ അതെല്ലാം അവർ സംഗ്രഹിച്ച വീക്ഷണങ്ങളുടെ ആകത്തുകയായിരുന്നു അവർ മറ്റുള്ളവർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ കാരണം അവനവനെ പ്രൊജക്റ്റ് ചെയ്യരുത് ഒരിക്കലും ഒരു ഋഷി അവനവനെ പ്രൊജക്റ്റ് ചെയ്യാറില്ല മാത്രം ഭവ സവ്യസാചിൻ എന്ന് ഭഗവത്ഗീതയിൽ പറയാറുണ്ട് ഞാനെല്ലാം ജഗതീശ്വരൻ്റെ കയ്യിലൊരു ഉപകരണം മാത്രമാണ് ആ ഉപകരണത്തിന് എന്തെല്ലാം സാധിക്കുമോ അത് മാത്രം ചെയ്യുന്നു അത് ജഗതീശ്വരൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഈ ഒരു വീക്ഷണമാണ് ഋഷിവര്യന്മാർക്കുണ്ടായിരുന്നത് അവരുടെ ആ വീക്ഷണമാണ് ഭാരതീയർക്കുള്ളത് അതുകൊണ്ടാണ് ഭാരതം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അസാധാരണമാം വിധം ഒരു പ്രത്യേക രാഷ്ട്രമായി മാറുന്നത് ഒരു മത നേതാവില്ലാതിരുന്നിട്ടും ഒരു ആത്മീയ വീക്ഷണത്തിൻ്റെ ആകത്തുക തരാൻ ഒരു ഏക വ്യക്തി എന്നുള്ള രീതിയിൽ ഇല്ലാതിരുന്നിട്ടും ഇസ്ലാം മതത്തിന് മുഹമ്മദ് നബിയുണ്ട് ക്രിസ്തു മതത്തിന് യേശു ക്രിസ്തു ഉണ്ട് അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ അങ്ങനെ ഒരു ദൈവപുത്രൻ ഭാരതത്തിൽ ഇല്ലാതിരുന്നിട്ടും വിവിധങ്ങളായ ഭാഷകൾ സാംസ്കാരിക തന്തുക്കൾ ഇതേപോലെയുള്ള അനവധി അനവധി വ്യത്യാസങ്ങൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയും വിവിധതാമയും ഏകത ഈ പല തരത്തിലുള്ളതിൽ നിന്ന് ഐക്യമുണ്ടാക്കിയത് ഭാരതീയരാണ് ആ ഭാരതത്തിൻ്റെ മഹത്വം പ്രദാനം ചെയ്തത് നമ്മുടെ ഋഷിവര്യന്മാരാണ് അതുകൊണ്ട് തന്നെ ഋഷി ഋണം ഒരിക്കലും തീരാത്തതാണ് അതുകൊണ്ട് ഓർമ്മിക്കുക പിതൃ പിതൃഋണം അച്ഛൻ്റെയും അമ്മയോടുമുള്ള നമ്മുടെ കടപ്പാടിനെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ ഋണം എന്ന് പറയും ഈശ്വരന്മാരോടുള്ള കടപ്പാട് അല്ലെങ്കിൽ ഈശ്വരനോടുള്ള കടപ്പാട് ദേവഋണമാണ് ഋഷിവര്യന്മാരോടുള്ള കടപ്പാട് ഋഷിഋണമായിട്ട് നമ്മൾ കണക്കാക്കുന്നു എന്നും നമ്മളത് മനസ്സിലാക്കണം പലപ്പോഴും പലരും പറയാറുണ്ട് മതമൗലികവാദി എന്ന് എന്താണ് ഈ മതമൗലികവാദിയുടെ അർത്ഥം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മൂല ആധാരമായതിന് ഏതെല്ലാം സന്ദേശങ്ങളാണോ ഉള്ളത് ആ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യക്തിയെയാണ് മൗലികവാദി എന്ന് പറയുന്നത് ആ മതത്തിൽ മൂലമായ സന്ദേശം കൊടുത്തിരിക്കുന്നത് തെറ്റാണെങ്കിൽ ഈ മൗലികവാദം തെറ്റാണ് ആ മതത്തിൽ അല്ലെങ്കിൽ ധർമ്മത്തിൽ മൂലമായ റൂട്ടായിട്ടുള്ള ഫൗണ്ടേഷനായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് നന്മ നിറഞ്ഞതാണെങ്കിൽ ആ മൗലികവാദം നല്ലതല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക നല്ല സന്ദേശങ്ങളാണ് ഒരു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് സ്വീകരിച്ച് ജീവിക്കുന്നത് നല്ലതല്ലേ അവിടെ മൗലികവാദി എങ്ങനെയാണ് ക്രൂരനാവുന്നത് ടെററിസ്റ്റ് ആവുന്നത് ഈ വീക്ഷണം വന്നത് ഭാരതത്തിൽ നിന്നല്ല പുറത്തുനിന്നാണ് വന്നത് ബൈബിളിൽ പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ തന്നെത്താനെ വിശകലനം ചെയ്യുക ഞാൻ ഈ തേൻതുള്ളികളിൽ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം ഇത് പറയുന്നു യഹോവ പറയുന്നുണ്ട് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് അതേപോലെ ദൈവത്തിൻ്റെ നാളുകൾ ഭീകരമാണ് ബൈബിള് എന്നൊരൊറ്റ പുസ്തകം മാത്രമാണ് എല്ലാ അറിവുകളും ഉള്ളത് അതേപോലെ എൻ്റെ കൂട്ടത്തിൽ നിൽക്കാത്ത വ്യക്തിയുടെ നാല് തലമുറയെ ഞാൻ ദണ്ഡിപ്പിക്കും യഹോവ മാത്രമാണ് സത്യത്തിൻ്റെ ദൈവം ഈശ്വരൻ്റെ സന്നിധിയിലേക്ക് എത്താൻ ക്രിസ്തുമതം മാത്രമേ ഉള്ളൂ മറ്റൊരു ദൈവമോ മറ്റൊരു പുസ്തകമോ മറ്റൊരു ചിന്താധാരയോ മറ്റൊരു പ്രവാചകനെയോ സ്വീകരിക്കരുത് ഇത് തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ഇസ്ലാം മതത്തിൽ പറയുന്നത് ഹറാമാണ് ഇസ്ലാം അല്ലാത്തവർ ഖുറാനിൽ ജീവിതചര്യ അനുസരിച്ച് ജീവിക്കാത്തവരെല്ലാം നരകത്തിൽ പോകും ഇനിയുമുണ്ട് കുറേ പറയാൻ ഞാൻ അതേ നാവ് കൊണ്ട് നിങ്ങളോട് പറയുന്നു ഭാരതത്തിലെ മൂലഗ്രന്ഥം വേദമാണ് വേദങ്ങളാണ് ആ വേദത്തിലെ വരികൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക സഹനാവവധു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹൈ ഒരുമിച്ച് ജീവിക്കാം ഒരുമിച്ച് കർമ്മബലം അനുഭവിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് തേജസ്വികളാകാം ഒരു വിദ്വേഷവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവട്ടെ അസതവുമാ സദ്ഗമയ തമസവുമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ആരെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളെ മാത്രം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല വിഷ്ണുവിനെ ആരാധിക്കുന്നവരെ മാത്രം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല ശബരിമലയിലേക്ക് തൊഴാൻ പോകുന്നവരെ മാത്രം തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല ഋഷിവര്യന്മാർ വേദത്തിൽ എഴുതി വെച്ചത് ദൈവത്തിൻ്റെ വരികളുമല്ല ഋഷിവര്യന്മാരുടെ വരികളാണ് അപ്പോൾ ഓർമ്മിക്കുക സർവേ ഭവന്തു സുഖിനഹ സർവേ സ്ഥലതു ദുർഗാണി സർവേ സുഖമാപ്നോതു എന്നൊക്കെ പറയാറുണ്ട് ധാരാളം പറയാറുണ്ട് സർവേ ഭവന്തു നിരാമയ ഇത്ര നല്ലതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഹിന്ദുക്കൾ മാത്രമല്ല ഭാരതീയർ മാത്രമല്ല ഇതാണ് നമ്മുടെ മൂല സന്ദേശം ലൂക സമസ്ത സുഖിനോ ഭവന്തു ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു അല്ല നമ്മുടെ മൂല സന്ദേശം ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തുവുമല്ല നമ്മുടെ മൂല സന്ദേശം നമ്മുടെ മൂല സന്ദേശം ലോക ജനത എല്ലാവരും നന്മയിലേക്ക് പോട്ടെ എല്ലാത്തിലും നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കാനാണ് നമ്മുടെ വേദങ്ങൾ പറയുന്നത് ആനോ ഭദ്രാഹ കൃതവോ എന്തു വിശ്വത നന്മ നിറഞ്ഞ ചിന്താധാരകൾ എവിടെയുണ്ടെങ്കിലും സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്നാണ് പറയുന്നത് ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം ഖുറാനിലുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കാം മാവോ സേത്തുങ് പറയുന്നതിലുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം ബേർഡ്സ് വർത്ത് പറഞ്ഞതിലോ ഷെല്ലി പറഞ്ഞതിലോ ഏങ്കിൾസ് പറഞ്ഞതിലോ ലെനിൻ പറഞ്ഞതിലോ നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞതിലോ ചാർവാകൻ പറഞ്ഞതിലോ ആര് പറഞ്ഞതിൽ നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കുന്നതിൽ എന്താ കുഴപ്പം അതുകൊണ്ടാണ് വേദങ്ങൾ പറയുന്ന ആനോഭദ്രാഹ കൃതവോയന്തു വിശ്വദ let noble thoughts come towards us from all over the world ഈ ഒരു വീക്ഷണ ഭാരതത്തിൽ ആകാശാത് ആകാശാത്പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി ഏത് ഈശ്വരനെ ആരാധിച്ചാലും ആകാശത്ത് നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന ചാലുകളായിട്ട് തോടുകളായിട്ട് പുഴകളായിട്ട് നദികളായിട്ട് മഹാസാഗരത്തിലേക്ക് പോകുന്നത് പോലെ എല്ലാം ആത്യന്തികമായിട്ട് കേശവനിൽ തന്നെ പതിക്കുന്നു കേശവനിൽ തന്നെ എത്തുന്നു എന്ന് പറഞ്ഞ ആ ഏകഭാവം അതാണ് ഭാരതത്തിൻ്റെ മൂലം സനാതനധർമ്മത്തിൻ്റെ മൗലികവാദം അതാണ് മൂല ഫൗണ്ടേഷൻ മെസ്സേജുകൾ അതാണ് ഇതിന് വല്ല കുഴപ്പമുണ്ടോ ഇതില്ലായിരുന്നെങ്കിൽ ഭാരതം രക്തക്കളമാകുമായിരുന്നു ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഉണ്ടാകാനും നിലനിൽക്കാനും അവർക്ക് മതം പ്രചരിപ്പിക്കാനും സാധിച്ചത് ഈ മൗലികവാദം നന്മ നിറഞ്ഞ ഫൗണ്ടേഷൻ മെസ്സേജ് ഭാരതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം അതില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഭാരതത്തിൽ ഇവർക്ക് പ്രവർത്തനം സാധിക്കുമായിരുന്നില്ല ഒരു അറുന്നൂറ് വർഷത്തെ മുസ്ലിം ഭരണത്തിന് ശേഷവും മുസ്ലിങ്ങളോട് ഭാരതീയർ പ്രതികാരം കാണിച്ചിട്ടില്ല അത്ര ക്രൂരമായിട്ട് അവർ പെരുമാറിയിരുന്നു അതേപോലെ പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും ഇംഗ്ലീഷുകാരും ഭാരതത്തിൽ അത്രയ്ക്കും ക്രൂരമായിട്ട് പെരുമാറിയിരുന്നു കാലാപാനി എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷുകാർ പെരുമാറിയത് അവരെല്ലാം ഇവിടെ വന്ന് മതം മാറ്റാനാണ് ശ്രമിച്ചതും എന്നിട്ടും ഭാരതം ക്രൈസ്തവരോട് ക്രൂരമായിട്ട് പെരുമാറിയിട്ടില്ല ആലോചിച്ച് നോക്കുക അവർക്ക് ന്യൂനപക്ഷ പദവി കൊടുത്തിട്ട് അവരെ ഉയർത്താൻ ഹിന്ദുവിൻ്റെ ചിലവിൽ ഭാരതീയൻ്റെ ചിലവിൽ ഭാരതം എന്നും ശ്രമിച്ചിരുന്നു എന്നുള്ള പോസിറ്റീവ് കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് മൗലികവാദം എന്ന് പറയുന്നത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഭാരതീയ ചിന്താധാരകളെ അവഹേളിക്കുന്നത് നമ്മളൊന്ന് സ്വയം വിശകലനം ചെയ്യാൻ ഈ സന്ദേശം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെയാ ഭാരതീയർ മറ്റുള്ളവരുടെ സന്ദേശം എടുത്തത് എന്നും ഞാൻ അടുത്ത സന്ദേശത്തിൽ നിങ്ങളോട് പറയാം നിങ്ങൾ എന്തെങ്കിലും പുട്ടപർത്തിയിൽ പോയിട്ടുണ്ടെങ്കിൽ സത്യസായി ബാബയുടെ സന്നിധിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ എമ്പളത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുരിശുണ്ട് ചന്ദ്രക്കലയുണ്ട് ബാക്കി എല്ലാ മതങ്ങളുടെയും സിമ്പലുണ്ട് അത് ആ മൃതാനന്ദമയുടെ ആശ്രമത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ പ്രഭാഷണം നടത്തുകയും സന്ദേശം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ സ്ഥലത്തും കുരിശും ചന്ദ്രക്കലയെല്ലാം അവരുടെ സ്റ്റാളുകളിലുണ്ടാവും ആനന്ദാശ്രമം കാസർഗോഡ് പോയാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാം ചിന്മയാമിഷനിൽ മിഷനിൽ കാണാം രാമകൃഷ്ണ ആശ്രമത്തിൽ കാണാം അതേപോലെ തന്നെ ശാരദാദേവിയുടെ മഠത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഏതു സംഘടന എടുത്തു നോക്കാം വിവേകാനന്ദ മിഷൻ എടുത്തു നോക്കാം എല്ലാ സ്ഥലത്തും യേശുദേവൻ്റെ ചിത്രം നമുക്ക് കാണാം ബൈബിള് കാണാൻ സാധിക്കും അവിടെ ദീപാരാധന നടത്തുമ്പോൾ ഈ കാബയ്ക്കും യേശുദേവനും എല്ലാം ആരത്തി ഒഴിയുന്നത് ഒഴിയുന്നത് കാണാൻ സാധിക്കും കർപ്പൂരത്തട്ട അവിടെ ക്രിസ്തുമസും ആഘോഷിക്കുന്നുണ്ട് റംസാനും ആഘോഷിക്കുന്നുണ്ട് മിലാഡി ഷെറീഫും ആഘോഷിക്കുന്നുണ്ട് ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കുക ഏതെങ്കിലും പള്ളിയിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രമോ രാമൻ്റെ ചിത്രമോ വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും മോസ്കിൽ വെച്ചിട്ടുണ്ടോ ആ പള്ളിക്കാരും മോസ്കുകാരും ഭാരതീയ പൈതൃകത്തിൻ്റെ ഭാഗമായ കൃഷ്ണൻ്റെയോ രാമൻ്റെയോ അല്ലെങ്കിൽ ശിവരാത്രിയോ ഏതെങ്കിലും ആഘോഷിക്കാറുണ്ടോ അതിൽ പങ്കുകൊള്ളാറുണ്ടോ അവരെ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും അവർ തുറന്ന മനസ്സോടുകൂടി വായിക്കാറുണ്ടോ വിമർശിക്കാൻ വേണ്ടി വായിച്ച് പഠിക്കാറുണ്ട് എന്നിട്ട് എതിർക്കാൻ വേണ്ടിയിട്ടാണ് എന്താ വ്യത്യാസം ഭാരതത്തിൻ്റെ തനതായ സ്വതസിദ്ധമായ മൗലികവാദം സനാതനധർമ്മത്തിൻ്റെ മൗലികവാദം നന്മ നിറഞ്ഞതാണ് മറ്റുള്ളതിൻ്റേത് അതല്ല അതുകൊണ്ടാണ് ഒരൊറ്റ ദൈവം അതല്ലാതെ മറ്റേതിനെങ്കിലും വിശ്വസിച്ചാൽ ആ ദൈവം ശപിക്കുമെന്ന ഭയം ദൈവ ഭയമുണ്ടായത് തന്നെ ഈ കൂട്ടിനകത്ത് അവരെ ഇടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ഭാരതം എന്നും എല്ലാത്തിനെയും സ്വീകരിച്ചിട്ടുണ്ട് എൺപത്തി രണ്ട് ശതമാനം ഹിന്ദുക്കളുള്ള ഒരു രാഷ്ട്രത്തിൽ സ്വതന്ത്രമായിട്ട് മതപരിവർത്തനം നടത്താൻ അനുവാദമുണ്ട് മിഡിൽ ഈസ്റ്റിൽ അറുപത്തിരണ്ട് മുസ്ലിം രാജ്യങ്ങൾ ഭൂമിയിലുണ്ട് എവിടെയെങ്കിലും മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴുത്തിൻ്റെ മുകളിൽ തല കണ്ടു എന്ന് വരില്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കുക ഔലീകവാദം എന്ന വാക്കിനെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത് ഏത് കാര്യം പറയുമ്പോഴും വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് മനസ്സിലാകുന്ന വിധത്തിൽ പറയണം ചില പുരോഗമനവാദികളും യുക്തിവാദികളും പത്രമാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതാറുണ്ട് അത് വായിച്ചു നോക്കിയാൽ അറിയാം ഒന്നും മനസ്സിലാവില്ല വക്രമായിട്ടാണ് എന്തൊക്കെയോ അവരാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ എഴുതുന്നത് വളരെ സ്ട്രെയിറ്റായിട്ട് സിമ്പിളായിട്ട് എഴുതാവുന്ന കാര്യങ്ങൾ കറക്കി തിരിച്ച് ഈ നാട്ടിലെ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ അത് അവർക്ക് ക്യൂബയിലെയും പണ്ടത്തെ ഹെൻറി പതിനാലാമൻ്റെയും അല്ലെങ്കിൽ അട്രോസിറ്റീസ് നടന്ന ക്രിസ്തു മതത്തിൻ്റെയും അങ്ങനെ പലതും ചേർത്ത് വായനക്കാരുടെ മനസ്സിനകത്ത് എന്തോ ഒരു പ്രത്യേകത ബുദ്ധിജീവിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഒരു സംരംഭമാണ് അവർ നടത്തുക ഏതോ കേരള ജനതയ്ക്ക് ഇത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് വികൃതവും വക്രവും ദുരുദ്ദേശപരവും ഹിഡൻ അജണ്ടയുമായി ഒളിപ്പിച്ചു വെച്ച അജണ്ടയുമായിട്ട് വൈപരീത്യങ്ങളെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു കാര്യം പറയുമ്പോൾ അത് ബന്ധ അതുമായി ബന്ധമില്ലാത്ത പലതും വെച്ച് വിളമ്പിയിട്ട് സർവജ്ഞാനിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് വളച്ചു കെട്ടി പറയുക വികൃതമാക്കി പറയുക പല തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാം അതുകൊണ്ട് എന്നും എല്ലാവരോടും പറയുന്നു നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ കാര്യങ്ങൾ പറയുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാം സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറയാം വളരെ ലളിതമായ ഭാഷയിൽ എഴുതുക നിങ്ങൾ എഴുതിയത് എന്താണെന്ന് വായിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ആഗ്രഹം നിങ്ങളുടെ കപ്പാസിറ്റി എഴുതുന്നതിൽ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വളരെയധികം ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇന്ന് കേരളത്തിൽ ആരെയും ആരും ആരെയും ബഹുമാനിക്കാറില്ല ബഹുമാന യോഗ്യരായിട്ടുള്ള ആരെങ്കിലും കേരളത്തിലുണ്ടെന്ന് ഒരു മാതിരി തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആൾക്കാർക്കും തോന്നുന്നില്ല ഇവിടുത്തെ ബുദ്ധിജീവികളും ജഡ്ജിമാരും മഹാകവികളും ചിന്തകന്മാരും പണ്ഡിതന്മാരും വൈസ് ചാൻസലർമാരുമെല്ലാം രാഷ്ട്രീയത്തിൻ്റെയും വാദം തുടങ്ങിയ വാദത്തിൻ്റെയോ വാദത്തിൻ്റെയോ പന്താവിലൂടെ പോകുന്നവരാണ് അതുകൊണ്ട് അവിടെയെല്ലാം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് പറയുക എഴുതുമ്പോൾ ആത്മാർത്ഥമായിട്ട് എഴുതുക വികലവും വക്രവും വൈപരീത്യം നിറഞ്ഞതുമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കാതിരിക്കുക കാര്യങ്ങൾ അറിയിക്കാനാണ് ഭാഷകൾ സംസാരിക്കുന്നതും എഴുതുന്നതും കാര്യങ്ങളെ കൂടുതൽ കൂട്ടിക്കുഴയ്ക്കാനാണെങ്കിൽ എഴുതാതിരിക്കുകയല്ലേ എളുപ്പം മറ്റുള്ളവർ ആ ദൗത്യം ചെയ്യും അതുകൊണ്ട് ബുദ്ധിജീവികളോടും എല്ലാവരോടും എന്നും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് നേരായിട്ട് പറയാം ഭീരുവാകാതെ പറയാം സതുദ്ദേശത്തോടു കൂടി പറയാം വിമർശനങ്ങളാണെങ്കിൽ പോലും സതുദ്ദേശത്തോടു കൂടി പറയാം നന്മ നിറഞ്ഞ രീതിയിൽ പറയാം ആരെയും ഇടിച്ച് താഴ്ത്താൻ വേണ്ടി പറയാതിരിക്കാം വിമർശിക്കുകയോ അതിശക്തമായ ഭാഷ ഉപയോഗിക്കുകയോ എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഭാരതം പക്ഷെ ആ ഉപയോഗിക്കുന്നത് മനസ്സിലാകാത്ത വിധത്തിൽ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിൽ ദുരുദ്ദേശവും ഗൂഢോദ്ദേശവും എല്ലാം വെച്ചുകൊണ്ട് പറയുമ്പോഴാണ് പലപ്പോഴും വായിക്കുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും സമയവും ഊർജവും നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് എവിടെയെല്ലാം ആരോടെല്ലാം സംസാരിക്കാനുള്ള ഉദ്ദേശം കിട്ടിയിട്ടുണ്ടോ അവിടെ വ്യങ്ക്യാർത്ഥവും കൊള്ളി വെച്ചുള്ള പറച്ചിലും എഴുത്തും ഒഴിവാക്കുക സ്ട്രെയിറ്റായിട്ട് ആയിട്ട് കാര്യം മനസ്സിലാകുന്ന വിധത്തിൽ പേരെടുത്ത് പറയാതെ പറയാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട് ആരാ ചെയ്തതെന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പക്ഷേ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുമ്പോഴും ഒരു വലിയ വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുമ്പോഴും അവർക്കും അതിൻ്റെ സന്ദേശം വ്യക്തമായി മനസ്സിലാകത്തക്ക വിധത്തിലേ ആക്ഷേപിക്കാവൂ ഇത് നമുക്ക് എന്നും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും പത്രവായന നടത്താറുള്ളതാണ് ഈ പത്രം വായിക്കുമ്പോൾ അതിനകത്ത് കാണുകയും കേൾക്കുകയും അതിൽ വായിക്കുകയും ചെയ്യുന്ന പലതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന രൂപം ചിലപ്പോൾ സന്തോഷകരമാണ് ചിലപ്പോൾ ന്യൂട്രലാണ് ചിലപ്പോൾ ദുഃഖകരമാണ് കേരളത്തിലെ പത്രങ്ങൾ അല്ലെങ്കിൽ ഒരു പക്ഷേ ഭാരതത്തിലെ പത്രങ്ങൾ എന്നും വിപരീതമായതിനെ നെഗറ്റീവായതിനെ ഏറ്റവും മുകളിൽ പ്രൊജക്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും കാര്യമായിട്ട് അവർ പ്രൊജക്റ്റ് ചെയ്യും ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളിൽ നെഗറ്റീവായിട്ടുള്ളതും മനസ്സിന് സംഘർഷവും ദുഃഖവും വേദനയും ഉണ്ടാക്കുന്നതായിട്ടുള്ള വാർത്തകളെല്ലാം പത്രത്തിൻ്റെ അകത്തെ പേജിലാണ് കൊടുക്കാറുള്ളത് ആദ്യത്തെ പേജിൽ എന്നും നന്മ നിറഞ്ഞതും ആത്മവിശ്വാസം തരുന്നതും ആഹ്ലാദം തരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് വിവരിക്കാറുള്ളത് എന്തോ നമ്മളുടെ മനസ്സിൽ എന്നും കരയാനും ദുഃഖിക്കാനും വേദനിക്കാനും പ്രതിഷേധം വളർത്താനും നിഷേധിക്കാനുമുള്ള ഒരു വികാരമുണ്ടാക്കിയത് ഇവിടുത്തെ പത്രമാധ്യമങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല അവർക്കെന്നും വണ്ടിയും ലോറിയും കൂട്ടിയിടിച്ചതും എത്ര പേര് മരിച്ചതും വികാര തീവ്രമായി ചിലർ ജയിച്ചതും വികാര തീവ്രമായി ചിലർ തോറ്റതും എല്ലാം എഴുതി മനുഷ്യ മനസ്സിനെ കലുഷമാക്കുക എന്നുള്ളൊരു ധർമ്മമാണ് പത്രധർമ്മം എന്ന് പല പത്രക്കാരും ധരിച്ചു വച്ചിരിക്കുന്നു എല്ലാ പത്രക്കാരും എന്ന് പറയണമെന്നുണ്ട് എന്നാലും ഞാൻ അത്ര പറയുന്നില്ല അവർക്കെല്ലാം നന്മ നിറഞ്ഞ വാർത്തകൾ വാർത്തകളേ അല്ല തിന്മ നിറഞ്ഞത് മാത്ര വാർത്തകളാണ് ആ തിന്മ നിറഞ്ഞതിനെ വളരെയധികം സെൻസേഷനിലാക്കിയാൽ പത്രം ഗംഭീരായി എന്നുള്ള ധാരണ പത്രധർമ്മം ശരിക്കും അനുഷ്ഠിച്ചു എന്നുള്ള ധാരണ ചില പത്രക്കാർ പത്രപ്രതിനിധികൾ പറയാറുണ്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ അതെല്ലാവരുടെയും മുമ്പിൽ എത്ര വലിയ അക്ഷരത്തിൽ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുമോ അത്രയും ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നതിൻ്റെ അർത്ഥം എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ആ ആക്സിഡൻറ്റിനെ ഇത്രയും വികലമായിട്ട് അല്ലെങ്കിൽ വസ്തുതാപരമായിട്ട് രണ്ടും ആവട്ടെ ഇങ്ങനെ എഴുതിയിട്ട് എന്ത് കിട്ടാന ആക്സിഡൻറ്റ് കുറയ്ക്കണമെന്നോ ശ്രദ്ധിക്കണമെന്നോ സന്ദേശം അതിനകത്തില്ല ഉണ്ടാവാറുമില്ല ഭീകരമായൊരു രൂപം മനസ്സിൽ തന്നിട്ട് പത്രധർമ്മം നിർവഹിക്കുകയാണ് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് ചില സൈക്കോളജിസ്റ്റുമാർ പറയാറുണ്ട് കഴിയുന്നതും പത്രം വായിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാറുണ്ട് മാനസിക പ്രശ്നം ഒഴിവാക്കാൻ അതിരാവിലെ പത്രവായന ഒഴിവാക്കണമെന്ന് മറ്റു ചില സൈക്കോളജിസ്റ്റുമാർ പറയാറുണ്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുകയോ പുസ്തകം വായിക്കുകയോ കർമ്മം ചെയ്യുകയോ ചെയ്തതിന് ശേഷം ബാക്കി സമയമുണ്ടെങ്കിൽ മാത്രം പത്രം വായിക്കാനാണ് പറയുക പലപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട് നിരന്തരം യാത്ര ചെയ്യുന്ന വേളയിൽ പത്ത് പന്ത്രണ്ട് ദിവസം പത്രങ്ങൾ വായിക്കാറേ ഇല്ല ഒരു കുഴപ്പവും തോന്നാറില്ല മാത്രമല്ല സുഖം തോന്നാറുണ്ട് ആത്മവിശ്വാസം തോന്നാറുണ്ട് അതുകൊണ്ട് പത്രവായന അത്യാവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രം ഒതുക്കുക അതും വളരെ വ്യത്യസ്തമായ മണ്ഡലത്തിൽ മറ്റെല്ലാ കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോൾ മനസ്സിനകത്ത് നെഗറ്റീവ് വലുതായിട്ടുണ്ടാവില്ല ടി വി മാധ്യമങ്ങളുമുണ്ട് നമ്മളെ വികലമാക്കുന്നത് ഇന്ന് വാർത്തകൾ വായിക്കുന്നവരുടെ എല്ലാവരുടെയും ലക്ഷ്യം അവനവൻ്റെ കപ്പാസിറ്റി തെളിയിക്കല പലരെയും ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ആ ഇൻ്റർവ്യൂ വിന വിധേയമാകുന്ന വ്യക്തിയാണ് ഈ സമൂഹത്തിൽ എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് എന്ന രീതിയിലാണ് അവരെ ചോദ്യം ചെയ്യുക കോടതിയിൽ ജഡ്ജി ക്രിമിനൽ കേസിന് ചോദ്യം ചെയ്ത മാതിരിയാണ് ചോദ്യത്തിന് ഉത്തരം ലഭിക്കാനല്ല ഈ സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് താൻ എന്നിട്ട് അതിനിടയ്ക്ക് കൊള്ളി വെച്ചുകൊണ്ട് ഒരു കമൻറ്റുകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അടുത്ത കാലത്ത് ഒരു വലിയ മീഡിയയിൽ ടി വി ടെലിവിഷൻ മീഡിയയിൽ ഒരു വലിയ സംവാദം നടക്കേണ്ടായി എന്നിടയ്ക്ക് ആ സംവാദം കൈകാര്യം ചെയ്ത വ്യക്തി അയാൾ എന്നോട് ചോദിച്ചു ജ്യോതിഷം അന്ധവിശ്വാസമാണോ എന്ന് ഞാനതിന് മറുപടി കൊടുത്തു ജ്യോതിഷം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ജ്യോതിഷത്തിനകത്ത് പ്യുവർ മാത്തമാറ്റിക്സ് ഉണ്ട് അത് പ്യുവർ സയൻസാണ് ജ്യോതിഷത്തിനകത്ത് പ്യുവർ അസ്ട്രോണമി ഉണ്ട് അതും പ്യുവർ സയൻസാണ് മൂന്നാമത്തെ പാർട്ട് പ്യുവർ പ്രൊഡിക്ഷൻ പാർട്ടാണ് അത് സയൻസ് അല്ല വേണമെങ്കിൽ നന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് തിരസ്കരിക്കാം അയാൾ ഉടനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഈ പ്രവചന ഭാഗം ഉപയോഗിച്ചാണ് എല്ലാവരും പ്രശ്നമുണ്ടാക്കുന്നതും അന്ധവിശ്വാസം വരുത്തുന്നതും അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു യു ആർ എക്സാക്ട്ലി കറക്റ്റ് കാരണം ഞാൻ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചതാണ് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തു അപ്പം ഈ കള്ളസന്യാസിമാരും ആത്മീയവാദികളും അതുപോലെ തന്നെ ചരട് കെട്ടി കൊടുക്കുന്നവരും ഇവിടെ പൂജ നടത്തുന്നവരും എല്ലാവരും കള്ളത്തരം ചെയ്യുന്നു എന്ന് അങ്ങ് അംഗീകരിക്കുന്നു അല്ലേ എന്ന് അത്ഭുതം തോന്നി എനിക്ക് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല pushing the words into the mouth എന്ന് ഇംഗ്ലീഷിലൊരു പദപ്രയോഗമുണ്ട് ഞാൻ ജ്യോതിഷത്തിൻ്റെ പ്രഡിക്ഷൻ പാർട്ടാണ് തെറ്റായിട്ട് ചിലർ വ്യാഖ്യാനിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്നർത്ഥത്തിൽ തന്നെയാണ് അയാളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ചോദ്യവും അതനുസരിച്ചായിരുന്നു പക്ഷേ ആ വ്യക്തി ആ ടെലിവിഷനിൽ മിന്നി തിളങ്ങാൻ വേണ്ടി പലതും അംഗീകരിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ കോടതിയിൽ വക്കീലുമാർ ചോദിക്കും അത്രേ പണ്ടത്തെ പോലെ ഇപ്പോഴും അച്ഛനെ തല്ലാറുണ്ടോ അമ്മയെ തല്ലാറുണ്ടോ എന്ന് പണ്ടത്തെ പോലെ ഇപ്പോഴും അമ്മയെ തല്ലാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ നിവൃത്തിയില്ല ഇല്ലെന്ന് പറയാൻ നിവൃത്തിയില്ല എന്താ കാരണം ഉണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് തല്ലിയിരുന്നു ഇപ്പോഴും തല്ലിയിരുന്നു ഇല്ലെന്ന് പറഞ്ഞാൽ പണ്ട് തല്ലിയിരുന്നു ഇപ്പോൾ തല്ലണില്ല ഇങ്ങനെ രണ്ടർത്ഥം വരിക ഏതായാലും ഇയാൾ അമ്മയെ തല്ലിയിരുന്നു എന്നുള്ളത് അങ്ങ് ഡിക്ലെയർ ചെയ്യുക അതുകൊണ്ട് ഈ സംവാദം കോർഡിനേറ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു ധാരണയുണ്ട് അയാളുടേതായിട്ടുള്ളത് അങ്ങ് അംഗീകരിപ്പിക്കണം മുമ്പിലുള്ളവരെ കൊണ്ട് അതിന് pushing the words into the mouth of the people who are sitting there on the other side and shining a when showing that I am great I could convince the people who are watching the television that I have done the real thing എന്ന് എന്തൊരു അബദ്ധമാണല്ലേ വാർത്തകൾ വായിക്കുന്നവരുടെ മുമ്പിൽ ചൂളിപ്പോകുന്നത് വാർത്ത വായിക്കുന്നവൻ്റെ ചൂളിപ്പോവാറുണ്ട് പലരും വാർത്ത വായിക്കുന്നവൻ്റെ അസാധാരണ കപ്പാസിറ്റിക്ക് പ്രദർശനമാണത് എന്നും ചില ടെലിവിഷൻ മാധ്യമങ്ങൾ ഡിക്ലെയർ ചെയ്യാറുണ്ട് എനിക്കറിഞ്ഞുകൂടാ എന്തിനാ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കിപ്പിക്കാനുമാണെങ്കിൽ ഇത്രയും വികാര തീവ്രമായിട്ട് എന്തിനെങ്കിലും കൊണ്ട് അംഗീകരിപ്പിക്കേണ്ട കാര്യമില്ല അപ്പുറത്ത് ഇൻ്റർവ്യൂവിന് വന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ നമ്മൾ ഏതോ ഒരു നിഷേധാത്മകതയിലേക്ക് വൈകാരിക ലെവലിലേക്കാണ് അപ്പോൾ വൈചാരിക ലെവലിലേക്കല്ല വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് തോന്നാറുണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു വാക്ക് പറയാറുണ്ട് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിച്ചാൽ കമ്പ്യൂട്ടർ ഹങ്ങായി എന്ന് പറയും എല്ലാം കൂടി കൊളാപ്സായി ശരിക്കും കമ്പ്യൂട്ടർ കൊളാപ്സായില്ല പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് മോഡ് അങ്ങോട്ട് പോയതാണ് ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ റീബൂട്ട് ചെയ്യേണ്ടി വരും ഇത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ പല കാര്യങ്ങൾ കൺഫ്യൂസ്ഡായിട്ട് ഒരുമിച്ച് ചെയ്താൽ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർമ്മിക്കാനുള്ളൊരു കാര്യമുണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ലോജിക്കലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ചിന്തിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഞാനൊരു ഒരു ഏഴ് വാക്കുകൾ കുറേ മുമ്പ് പറഞ്ഞ എന്തുള്ളികളിൽ പറയേണ്ടായി why should I do what should I do when should I do where should I do who am I to do and whom to whom I should do how should I do ഇങ്ങനെ ഒന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ അധികം രസകരമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും കമ്പ്യൂട്ടർ എല്ലാം കൂടി ചെയ്യുമ്പോൾ ഹങ്ങാവുന്ന മാതിരി നമ്മുടെ തലച്ചോറ് എല്ലാം കൂടി ചെയ്യുമ്പോൾ ഹങ്ങാവില്ല ആ തലച്ചോറ് നോർമലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാം എന്തെല്ലാം ചെയ്യാനുണ്ടെങ്കിലും എഴുതി വയ്ക്കുക ചെയ്തു കഴിഞ്ഞത് ടിക്ക് മാർക്ക് ചെയ്യുക അങ്ങനെ വളരെ രസകരമായിട്ട് അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പല കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും കമ്പ്യൂട്ടർ ഹങ്ങാവാൻ കാരണം പല പ്രോഗ്രാമുകളും ഒരുമിച്ച് കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുമ്പോഴാണ് തലച്ചോറും ഹങ്ങാവാൻ കാരണം പല കാര്യങ്ങളും ഒരുമിച്ച് ചിന്തിക്കുമ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴുമാണ് കമ്പ്യൂട്ടർ ഹങ്ങായി കഴിഞ്ഞാൽ കൊളാപ്സ് ആവുകയുള്ളൂ നമ്മുടെ തലച്ചോറ് ഹങ്ങായി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും വാശി ഉണ്ടാവും പകയുണ്ടാവും നമ്മുടെ നാക്കും നമ്മുടെ ചെവിയും നമ്മുടെ കണ്ണും നമ്മുടെ ചിന്തയും എല്ലാം നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം അതുകൊണ്ട് കമ്പ്യൂട്ടർ ഹങ്ങാവുന്ന മാതിരി കമ്പ്യൂട്ടർ കൊളാപ്സ് ആവുന്ന മാതിരി നമ്മുടെ തലച്ചോറ് കൊളാപ്സ് ആകാതിരിക്കാൻ നമ്മളുടെ കർമ്മം വളരെ റാഷണലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് സാറെ ദുഃഖം വരുന്നു ദേഷ്യം വരുന്നു വാശി തോന്നുന്നു അഹങ്കാരം തോന്നുന്നു അയാളോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ് അയാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് എന്തോ തോന്നും എനിക്ക് സയൻസ് പഠിക്കാൻ ഇരുന്നാൽ എൻ്റെ മൂഡ് മൊത്തം പോവും ഞാൻ അയാളോട് സംസാരിക്കുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഒരു ദിവസത്തേക്ക് ബോധമേ ഇല്ല ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഇന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയായിരിക്കും ആകെ വിഷമം ഉണ്ടാവുക അങ്ങനെ നമ്മൾ പലതും ചിലർക്കൊക്കെ ഇന്ത്യയും ആഫ്രിക്കയും തമ്മിൽ ക്രിക്കറ്റ് കളിച്ചതിൽ ഇന്ത്യ തോറ്റാൽ അന്നത്തെ ദിവസം ഊണ് കഴിക്കില്ല അങ്ങനെയുള്ള ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുണ്ട് അത് ചിലർക്കൊക്കെ അത് വളരെ സില്ലി ആയിരിക്കും വളരെ സിമ്പിളായിരിക്കും നോൺസെൻസ് കെയർലെസ് ആയിട്ട് കാഷ്വലായിട്ട് കളയാനേ ഉണ്ടാവുള്ളൂ വേറെ ചിലർക്ക് അങ്ങനെയല്ല അവരുടെ പ്രശ്നം അതാണ് ഏറ്റവും വലുത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യ കേട്ടില്ല പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് തോന്നാറുണ്ട് അവരോട് ചോദിച്ചിട്ടല്ല ഞാൻ ചെയ്യുക എൻ്റെ ഇഷ്ടം മാതിരി അതൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് തീവ്രമായിട്ടുള്ള വൈകാരിക വികാരാധിഷ്ഠിതമായ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഓർമ്മിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുക രണ്ട് വാക്ക് പറയാം വിഷയം മാറ്റുക ചിന്തയിലെ വിഷയം മാറ്റാം നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ ഏതെങ്കിലും മറ്റു വിഷയത്തിലേക്ക് സിനിമയിലേക്കോ സീരിയലിലേക്കോ നാടകത്തിലേക്കോ ചാണക്യൻ്റെ സീരിയലിലേക്കോ ഗുരുവായൂരപ്പൻ്റെ സീരിയലിലേക്കോ അല്ലെങ്കിൽ നന്മ പറയുന്നവരുടെ ഉപദേശങ്ങളിലേക്കോ പുസ്തകങ്ങളിലേക്കോ ഭഗവത്ഗീതയിലേക്കോ ഭാരതീയ പൈതൃകത്തിൻ്റെ സന്ദേശങ്ങളിലേക്കോ മഹാന്മാരുടെ ജീവിതത്തിലേക്കോ പുണ്യാത്മാക്കളുടെ ജീവിത ചര്യയിലേക്കോ എവിടേക്ക് വേണമെങ്കിലും നമ്മുടെ മനസ്സ് കൊണ്ടുപോകാം ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ ചിലരോട് പറയാറുണ്ട് ഏറ്റവും വലിയ ക്ലാസ് എടുക്കുമ്പോൾ പോലും പറയാറുണ്ട് Institute of Management in Government I M ജിയിൽ ക്ലാസ് എടുക്കുമ്പോൾ അതുപോലെ കനറ ബാങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലും പല സ്ഥലത്തും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് അസാധാരണ ആയിട്ടുള്ള ദേഷ്യം വരുന്നു ആ സമയത്ത് കിലുക്കം എന്ന സിനിമയിൽ ജഡ്ജി ആയിട്ടുള്ള തിലകനെ എതിരായിട്ട് ലോട്ടറി കിട്ടി എന്ന് തെറ്റിദ്ധരിച്ച ഇന്നസെൻ്റ് ചില വാക്കുകളും ചില ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ജഡ്ജിയമാനെതിരായിട്ട് ഇത് വളരെ രസകരമായിട്ടുള്ള വാക്കുകളാണ് അസാധാരണ തമാശയുള്ള വാക്കുകളാണ് അതൊന്ന് ചിന്തിച്ച് നോക്കാം അറിയാതെ നമ്മൾ ചിരിച്ചു പോവും ഇന്നലെ ഒരു സിനിമയിലെ ഒരു ഭാഗം കണ്ടു നമുക്കോയ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാം നാലഞ്ച് തലമുറയ്ക്ക് മുമ്പ് എൻ്റെ വലിയ ഉപ്പൂപ്പന്മാരെല്ലാവരും വലിയ കടൽ കൊള്ളക്കാരായിരുന്നു ഭയങ്കര കടൽ കൊള്ളക്കാരായിരുന്നു എത്ര കൊള്ളയെ അവർ കടലിൽ നടത്തിയിരിക്കണറിയോ കടൽ കൊള്ളക്കാർ അപ്പോൾ അതിന് സിനിമാ നടൻ ഇപ്പുറത്തിരുന്നുണ്ട് സിനിമയിൽ പറയുകയാണ് മുകേഷ് പറയാണ് അതിൽ ഈ കടലിൽ കൊള്ള നടത്താൻ എന്താ ഉള്ളത് ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ കടലിൽ കൊള്ള നടത്താൻ ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ പക്ഷെ ആ പറഞ്ഞ രീതി കേട്ടാൽ അറിയാതെ ചിരിക്കാതിരിക്കില്ല അത് കഴിഞ്ഞിട്ട് മമ്മക്കോയ അതിന് തിരിച്ചുത്തരം കൊടുക്കുകയാണ് എൻ്റെ ഉപ്പുപ്പന്മാർ വലിയ കടൽ കൊള്ളക്കാർ ഈ പ്രദേശത്ത് തന്നെ അവർ പത്ത് നാൽപ്പത് കപ്പൽ മുക്കിയിട്ടുണ്ട് പത്ത് നാൽപ്പത് കപ്പൽ ഈ പ്രദേശത്ത് അവർ മുക്കിയിട്ടുണ്ട് അത്ര കപ്പാസിറ്റി ഉള്ളവരാണ് അപ്പം മുകേഷ് അതിന് തിരിച്ചു പറയുകയാണ് അത് ശരി അന്ന് മുക്കിയ കപ്പലിനെയാണ് അല്ലേ ഇന്ന് മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത് വെറുതെ ആലോചിച്ച് നോക്കാം തമാശയാണ് പക്ഷെ പറഞ്ഞ രീതിയും ആ വരിയിലെ ചില സന്ദേശങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കാതിരിക്കില്ല ഏത് ദുഃഖവും വേദനയും സംഘർഷവും പരാജയവുമെല്ലാം മാറ്റാൻ നമുക്ക് എളുപ്പം വിഷയം മാറ്റലാണ് ആ വിഷയം മാറ്റാൻ നമ്മൾ പഠിക്കണം എന്നിട്ട് നന്മയിലേക്ക് മാറ്റാൻ ശ്രമിക്കണം ഇത് നമുക്ക് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ആത്മീയത എത്രയാ വേണ്ടത് പലരും പറയും ഈശ്വരനെ ഭജിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട എല്ലാം ത്യജിച്ച് ഈശ്വരൻ്റെ നാമം മാത്രം ജപിച്ചുകൊണ്ടിരിക്കുക ദുഃഖം വരുമ്പോഴും വേദന വരുമ്പോഴും എല്ലാം എന്തൊരു അബദ്ധമാണല്ലേ എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സന്ദേശം കൊടുക്കാൻ സാധിക്കാം ഇന്ന് ശരിക്കു പറഞ്ഞാൽ ആത്മീയത രോഗവും വഴിപാടുകൾ ആയിരിക്കാം spirituality has become the disease and the offerings have become the symptoms of the disease വഴിപാടുകൾ രോഗലക്ഷണങ്ങൾ ആത്മീയത രോഗവുമായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരോടും പറയാൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് നമ്മളൊരു ഉഴുന്നൂടെ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം റെയിൽവേ സ്റ്റേഷൻ അധികൃതരുടെ കണക്കനുസരിച്ച് ഓരോ ഉഴുന്നുവടയും മിനിമം എഴുപത്തഞ്ച് ഗ്രാം ഉണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നത് ആ ഉഴുന്നുവടയിൽ ഉപ്പ് കുറവാണെങ്കിൽ എങ്ങനെയിരിക്കും ഉപ്പ് കൂടുതലാണെങ്കിൽ എങ്ങനെയിരിക്കും ഉപ്പ് പാകമാണെങ്കിൽ എങ്ങനെയിരിക്കും അതേപോലെയാണ് നമ്മളൊരു ഒരു വീട്ടിലേക്ക് പോയി ആദ്യത്തെ ദിവസം നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കി തന്നു അതിൽ ഉപ്പ് കുറവാ അപ്പോൾ നമ്മൾ അതിഥിയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഉഴുന്നുവട ചോദിക്കുകയാണെന്ന് വിചാരിക്കുക നമ്മൾ ചോദിക്കാറൊന്നുമില്ല അപ്പോൾ അയാൾ പറയും ഉഴുന്നുവട അസലായിട്ട് കുറച്ച് ഉപ്പ് കുറവാണ് ഉഴുന്നുവടയിൽ ഉപ്പ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം കൊടുത്തെന്ന് വിചാരിക്കാം ഉഴുന്നുവട എങ്ങനെയായിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടുതലാണ് അടുത്ത പ്രാവശ്യം കൃത്യമായിട്ട് ഉപ്പിട്ട് കൊടുത്തെന്ന് വിചാരിക്കാം അപ്പോൾ അയാളോട് ചോദിക്കുക എങ്ങനെയുണ്ട് ഉഴുന്നുവട വളരെ നന്നായിട്ടെന്ന് പറയും ഉപ്പ് കുറഞ്ഞാൽ ഉഴുന്നുവടയെക്കുറിച്ചുള്ള ചർച്ച ഉപ്പിലേക്ക് ഫോക്കസ് ചെയ്യും ഉപ്പ് കൂടിയാൽ ഉഴുന്നുവടയെക്കുറിച്ചുള്ള ചർച്ച ഉപ്പിലേക്ക് ഫോക്കസ് ചെയ്യും ഉപ്പ് നോർമലാണെങ്കിൽ ഉഴുന്നുവടയെക്കുറിച്ചുള്ള ചർച്ച ഉഴുന്നുവടയിലായിരിക്കും അവസാനിക്കുക തുടങ്ങുന്നതും അതിൽ തന്നെയായിരിക്കും ഉപ്പിലേക്ക് പോവില്ല അപ്പം ജീവിതത്തിൽ ആത്മീയത കുറഞ്ഞാൽ ചർച്ച ആത്മീയതയെക്കുറിച്ചായിരിക്കും അയാൾ നിരീശ്വരവാദിയാണ് അയാൾക്ക് അങ്ങനെയൊക്കെ തന്നെ വരണം അയാൾ ദൈവം നിന്ദ ചെയ്ത ആളാണ് അതുപോലെ ആത്മീയത കണ്ടമാനം കൂടി വിചാരിക്കാം എത്രയൊക്കെ വഴിപാടാണ് നടത്തി എത്രയൊക്കെ അമ്പലത്തിൽ എത്രയൊക്കെ പള്ളിയിലാണ് പോയിട്ട് അയാൾ പ്രാർത്ഥിച്ചിരിക്കുന്നത് എന്നിട്ടും അയാളുടെ ഗതി ഇങ്ങനെ ആയല്ലോ നോക്കൂ വളരെ നോർമലായിട്ടുള്ള മനുഷ്യനാണ് അയാൾ അമ്പലത്തിൽ പോകാറുണ്ട് പരിധിക്കപ്പുറം ഒന്നിനോടും അഡിക്റ്റ് അല്ല അപ്പോൾ അയാളെക്കുറിച്ചുള്ള ചർച്ച അയാളുടെ ഭൗതിക ജീവിതത്തെക്കുറിച്ചായിരിക്കും ആത്മീയതയിലേക്ക് ചർച്ച പോവില്ല കാര്യമായിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ എഴുപത്തഞ്ച് ഗ്രാം ഭാരമുള്ള ഒരു ഉന്നുവടയിൽ ഏതാണ്ട് അര മുക്കാൽ ഗ്രാം ഉപ്പുണ്ടെങ്കിൽ ധാരാളം മതിയാവും അപ്പോൾ ആത്മീയത ജീവിതത്തിൽ കുറച്ചേ ആവശ്യമുള്ളൂ പരിധി കടക്കുമ്പോഴാണ് അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത് ആത്മീയത ഉപ്പ് പോലെ പോലെയാകണം ഒരിക്കലും പരിധി കടക്കരുത് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാം ആത്മീയത എന്ന് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറയേണ്ടായി അതെല്ലാം ഈശ്വരനെ ഫോക്കസ് ചെയ്തിട്ട് ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കാൻ വന്നിരിക്കുന്നു ഈശ്വരൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വന്നിരിക്കുന്നു ഈശ്വരൻ നമുക്ക് റിവാർഡ് തരാൻ വന്നിരിക്കുന്നു എന്നുള്ള ധാരണയൊക്കെ ശുദ്ധബദ്ധ ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഒരു അംശത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഐശ്വര്യത്തിന് നിദാനമായത് എന്തോ അതാണ് ഈശ്വരൻ അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് മനുഷ്യരൂപത്തിലുള്ള ഒന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു രൂപം നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ ഗ്ലോബ് വെച്ച് പഠിപ്പിക്കാറുണ്ട് ഭൂമി ഗ്ലോബും അല്ല ഈ ഗ്ലോബ് ഭൂമിയുമല്ല ആ വലിയ ഭൂമിയുടെ മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു മിനിയേച്ചർ ഫോം മാത്രമാണത് അതേപോലെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് രൂപത്തിൽ നമ്മൾ വെച്ചാലും അതൊക്കെ ഈശ്വരൻ്റെ പ്രതിഫലനാണ് റിഫ്ലക്ഷനാണ് ഇമേജാണ് ഒരിക്കലും അത് അവസാനത്തെ ശരിക്കുള്ള ഈശ്വരനല്ല ആ ഈശ്വരൻ നമുക്ക് കാണാനേ സാധ്യമല്ല ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാസഹ വാക്കും മനസ്സും ഈശ്വരൻ എന്ന പ്രതിഭാസത്തെ വിവരിക്കാനോ ചിന്തിക്കാനോ സാധിക്കാതെ മടങ്ങി വരുന്നൊരവസ്ഥയാണ് ഒരിക്കലും വാക്കിന് അവിടെ എത്താൻ സാധിക്കില്ല ഒരിക്കലും മനസ്സിനും അവിടെ എത്താൻ സാധ്യമല്ല അപ്രാപ്യ മനസ്സാസഹ മനസ്സിന് പോലും പ്രാപിക്കാൻ പറ്റാതെ ഏതോ വാചോ നിവർത്തന്തി from where the words come back there you can see the divine power യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു രൂപത്തിൽ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ലെവല് വരെ ഉള്ളവർക്ക് കാണിക്കുന്ന രൂപങ്ങൾക്ക് അപ്പുറത്താണതെല്ലാം അതുകൊണ്ട് ആത്മീയത പരിധി കടന്നു പോകുമ്പോൾ ജീവിതം അനാസ്വാദ്യകരമാകുന്നു ആസ്വദിക്കാൻ പറ്റാത്തതാകുന്നു ഈശ്വരൻ എന്നെ ശപിക്കുമോ ഈശ്വരൻ എന്നെ ശിക്ഷിക്കുമോ എന്നല്ല അടുത്ത കാലത്ത് ഒരു വിദേശ രാജ്യത്ത് പോവേണ്ടായി ആ അനുഭവം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നു അടുത്ത സന്ദേശത്തിൽ അത് പറയാം അവിടെ ഒരു ഹിന്ദു ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട് ആ പെന്തക്കോസ്ത് ക്രിസ്ത്യൻ യഥാർത്ഥത്തിൽ ആ സ്ത്രീ ഈ പുരുഷനുമായിട്ടുള്ള ജീവിതം വളരെ സുഖകരമായിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രശ്നവുമില്ല അത്ര രസകരമായ ജീവിതത്തിൽ സന്തോഷകരമായിട്ട് അവർ ധാരാളം സമ്പത്തുമുണ്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പെന്തക്കോസ്ത് സ്ത്രീയുടെ അമ്മ അച്ഛൻ വന്ന് ഈ കുട്ടിയോട് പറയുകയാണ് ഈ ഹിന്ദുവിനെയും പെന്തക്കോസ്ത് ക്രിസ്ത്യാനി ആക്കിയില്ലെങ്കിൽ യഹോവ നിന്നെ ശപിക്കും നിൻ്റെ വീട്ടിൽ വേറെ ഏതെങ്കിലും ഈശ്വരൻ്റെ ചിത്രമോ പടമോ വെച്ചിട്ടുണ്ടെങ്കിൽ യഹോവ നിന്നെ കണ്ടമാനം ശിക്ഷിക്കും വേദനിപ്പിക്കും പ്രതികാരം തീർക്കും ആ സ്ത്രീ സാവധാനത്തിൽ ഈ ഭർത്താവ് ആരാധിക്കുന്ന ഈശ്വരൻ്റെ ചിത്രങ്ങളെല്ലാം മാറ്റാൻ തുടങ്ങി അപ്പോൾ ഭർത്താവ് അതിനെ എതിർത്തു കാരണം നീ നിൻ്റെ രീതിയിൽ പ്രാർത്ഥിച്ചോ ഞാൻ എൻ്റെ രീതിയിൽ പ്രാർത്ഥിക്കാം ഇതൊരു വലിയ തർക്കത്തിന് കാരണമായി അതായത് യഹോവ എന്ന ഈശ്വരൻ ശപിക്കും വേദനിപ്പിക്കും പ്രതികാരം ചെയ്യും എന്ന അമ്മയുടെയും അച്ഛൻ്റെയും സന്ദേശം മകളുടെ മനസ്സിൽ അസാധാരണമാവിധം ഭയമുണ്ടാക്കി ആ മകൾ അഥവാ ഭാര്യ മാനസിക രോഗിയായി തീർന്നു എന്നിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഈശ്വരൻ പ്രതികാരം ചെയ്യുകയും വാശി തീർക്കുകയും ഈ ഒരു ഈശ്വരൻ വേറൊരു ഈശ്വരൻ അപ്പുറത്തൊരു ഈശ്വരൻ ഇങ്ങനെയുള്ള കുറേ ഈശ്വരന്മാരൊക്കെ ഉണ്ടെന്ന് ധരിക്കുകയൊക്കെ ചെയ്താൽ എന്തൊരു വിഡ്ഢിത്തരാണതല്ല അല്ലേ ഇവിടെ എല്ലാമാണ് നമ്മൾ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നാറുണ്ട് സങ്കുചിതമായ ഒരു ധർമ്മത്തിൻ്റെ മതത്തിൻ്റെ വേലിക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഇരുതിയിലേക്കോ വറചട്ടിയിലേക്കോ ഇട്ട് ദുഃഖിക്കുകയാണ് ദൈവത്തിനെ ഭയന്ന് അല്ലെങ്കിൽ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വഴിപാടുകൾ നൽകിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് കൈക്കൂലി പോലെ സാധനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ട് എന്തിനാ ഇത്രയ്ക്ക് നമ്മൾ ചെയ്യുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കും നമുക്ക് സാധിക്കട്ടെ നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കണം എവിടുന്ന സന്തോഷം ഉണ്ടാക്കാം ഒന്നുമില്ലാത്ത ഇന്ന് സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കും പണ്ട് ഞാൻ ജേർണലിസം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ജേർണലിസത്തിൽ എനിക്ക് ക്ലാസ് എടുത്ത ഒരാളുണ്ട് കർണാടക പ്രഭാന്നോ എന്തോ പറഞ്ഞ ഒരു പത്രത്തിലെ അല്ല പത്രാധിപരാണ് ക്ലാസ് എടുക്കാൻ വന്നത് മൈസൂരിലെ ഗംഗോത്രിയിൽ മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ ഗംഗോത്രിയിലാണ് ഞാൻ ഈ ജേർണലിസ്റ്റ് എടുത്തത് അപ്പോൾ അദ്ദേഹം പറയായിരുന്നു അദ്ദേഹം ഒരിക്കൽ ശങ്കരാചാര്യർ സ്വാമിയുടെ ഇൻ്റർവ്യൂ നടത്താനായിട്ട് അദ്ദേഹം മൈസൂരിൽ വന്നപ്പോൾ അവിടെ പോവുകയുണ്ടായി ശങ്കരാച കാഞ്ചി കാമകോടി പീഠത്തിലെ സ്വാമിയുണ്ട് വളരെ വൃദ്ധനാണ് അദ്ദേഹത്തിനെ കണ്ട ഒരു ഇൻ്റർവ്യൂ പത്രത്തിന് വേണ്ടി നടത്താൻ അവിടെ ചെന്നപ്പോഴാണ് ഇദ്ദേഹം അറിഞ്ഞത് അത്രേ ആ ശങ്കരാചാര്യർ കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യ മൗനവ്രതത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല ഇൻ്റർവ്യൂ നടത്താൻ സാധ്യമല്ല പക്ഷേ ഇദ്ദേഹം ഈ ശങ്കരാചാര്യർ അവിടെ വന്നതിനെക്കുറിച്ചും അവിടെ ഇരുന്നതിനെക്കുറിച്ചും നടത്തിയ പൂജയെക്കുറിച്ചും ഭക്തന്മാർക്ക് കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ചുമെല്ലാം ഒരു നല്ല ആർട്ടിക്കിൾ എഴുതി ആ ആർട്ടിക്കിളിലെല്ലാം ഇദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടും അതിൽ ശങ്കരാചാര്യർ ഓരോ പ്രവൃത്തിയിലൂടെ ഉത്തരം നൽകുന്നതായിട്ടുമാണ് അത് എഴുതിയത് വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ ഉത്തരം നൽകുന്നതായിട്ടും എഴുതി അപ്പോൾ ഒരു ഇൻ്റർവ്യൂ അവിടെ നടത്തിയത് വാക്കുകളില്ലാതെയാണ് നാവിലൂടെ വാക്കുകൾ പ്രയോഗിക്കാതെ സംസാരിക്കാതെ സംസാരിച്ച മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാകത്തക്ക വിധത്തിലാണ് അവിടെ യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂ നടന്നത് അത് വായിച്ചവരെല്ലാം അസാധാരണമായിട്ട് ഈ പത്രാധിപരെ അഭിനന്ദിച്ചു എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുകയുണ്ടായി അപ്പോൾ ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാം ഉണ്ടാക്കി എന്നർത്ഥം ഇവിടെയാണ് നമ്മൾ ഇന്നും ചിന്തിക്കാനുള്ളത് സന്തോഷിക്കാൻ ഒന്നും വേണം നിർബന്ധമില്ല സുഖിക്കാനും ഒന്നും വേണം നിർബന്ധമില്ല വെറുതെ അതിരാവിലെ ഒരു അഞ്ചര മണിക്ക് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാൽ അടിക്കുന്ന കാറ്റും ആ ആകാശത്തിൻ്റെ നീലിമയും അല്ലെങ്കിൽ ചുമന്ന നിറവും മേഘങ്ങളുടെ പാളികളും എല്ലാം കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ ഒരൊറ്റ പൈസ ചിലവില്ലാതെ സന്തോഷിക്കാൻ സാധിക്കും വെറുതെ റേഡിയോ ഓൺ ചെയ്തിരുന്നാൽ നല്ല പാട്ടുകൾ വരുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കും ചെറിയ കുട്ടികളുടെ ആക്ഷൻസ് നോക്കിയിരുന്നാൽ സന്തോഷിക്കാൻ സാധിക്കും പൂച്ചക്കുട്ടികൾ കളിക്കുന്നത് കണ്ടാൽ സന്തോഷിക്കാൻ സാധിക്കും ഒരു പ്ലാവിൽ നിറച്ചും ചക്ക ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ സന്തോഷിക്കാൻ സാധിക്കും അതേപോലെ പഞ്ചായത്ത് കിണറിൻ്റെ അടുത്ത് രണ്ട് സ്ത്രീകൾ തമ്മിൽ വഴക്കിടുന്നത് ദൂരെ നിന്ന് നോക്കി അവരുടെ ഭാഷാ പ്രയോഗം അവർക്ക് തമ്മിൽ വഴക്കാണെങ്കിൽ പോലും ആ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും ആ വഴക്ക് കണ്ട് സന്തോഷിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ആ പ്രയോഗ രീതിയും അവരുടെ ആക്ഷനും ചിലർ മൊബൈൽ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും കയ്യിൻ്റെ ആക്ഷൻ പോകുന്ന രീതി കണ്ടാൽ അത്ഭുതം തോന്നാറുണ്ട് ചിലപ്പോൾ ചിലർ സംസാരിക്കുന്നത് കണ്ണാടിക്കൂട്ടിനകത്തിരുന്ന് നമ്മൾ കാണുകയാണെന്ന് വിചാരിക്കുക വാക്കുകളൊന്നും നമ്മൾ കേൾക്കില്ല അവരുടെ കയ്യിൻ്റെ ആക്ഷൻ മാത്രമേ കേൾക്കുള്ളൂ ഇത്ര അത്ഭുതം തോന്നാറുണ്ട് കാർ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികൾ ചെവിയിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ സ്റ്റിയറിംഗ് ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് വലത്തെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കാറുണ്ട് ചിലപ്പോൾ റൂട്ടിൽ കൂടെ നടന്ന് ഇയർഫോൺ വെച്ചിട്ടാണ് മൊബൈൽ ഫോൺ അവർ സംസാരിക്കുക ആ സമയത്തെല്ലാം ഇവരുടെ ആക്ഷൻ കാണാൻ നമുക്ക് എത്രയാ തമാശയായിട്ട് തോന്നാറിയോ അപ്പോൾ ഇതെല്ലാം നമുക്ക് സന്തോഷിക്കാൻ അവസരം നൽകുക ചില പക്ഷികളുടെ ശബ്ദം ചില കുയിൽ രണ്ടര മണിക്ക് രാവിലെ എഴുന്നേൽക്കും എന്നിട്ട് അത് ശബ്ദിക്കുക അപ്പോൾ ആ സമയത്ത് ആ കുയിലിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം എൻ്റെ ഈശ്വര എത്ര നേരത്തെ എഴുന്നേറ്റ് എന്തിനാ ഇതിങ്ങനെ ഈ കടി പണിയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നും ഇതെല്ലാം ഓരോന്നും ചെറുതും വലുതുമായിട്ടുള്ളത് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന അനുഭവങ്ങളുടെ പരമ്പരകൾ നമ്മുടെ ചെവിയിലൂടെയും കണ്ണിലൂടെയും നാക്കിലൂടെയും ചിന്തയിലൂടെയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം മകൻ എന്നല്ല പുത്രി എന്ന വാക്കിൻ്റെയും അർത്ഥം മകൾ എന്നല്ല പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം പും നാമ നരകാത് ത്രായതേ ഇതി പുത്ര പും എന്ന് പേരായിട്ടുള്ളൊരു നരകമുണ്ട് ആ നരകം ഏത് നരകാണെന്നറിയോ ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുന്ന ആ സമയത്തെ ആ ജംഗ്ഷനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുക ഈ പുംനാമ നരകമെന്ന് ആ നരകത്തിൽ നിന്ന് ആരാണോ മറ്റുള്ളവരെ കരകയറ്റുന്നത് അവനെ പറയുന്ന പേരാണ് പുത്രൻ പും നാമ നരകാത് ത്രായതേ ഇതി പുത്ര പും നാമ നരകാത് ത്രായതേ ഇതി പുത്രി വളരെ ശരിയായിട്ടുള്ളതാണ് അപ്പോൾ അച്ഛൻ അമ്മ ഇവർ മരിക്കുന്ന ജംഗ്ഷനിൽ അവരെ തലോടിക്കൊണ്ട് അവരുടെ വായിൽ ഗംഗാജലം കൊടുത്തുകൊണ്ട് അവർക്ക് ആത്മീയമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരുടെ കയ്യ് മുറുകെ പിടിച്ച് അവരുടെ അടുത്ത് വളരെ വളരെ കാര്യമായിട്ട് സംസാരിച്ച് നമ്മൾ അവരോട് ആ ജീവൻ വിടുന്ന ജംഗ്ഷനിൽ നമ്മൾ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ സമയത്താണ് പുംനാമ നരകത്തിനെ ക്രോസ് ചെയ്യുന്നത് ആ ക്രോസ് ചെയ്യിക്കുന്നത് ആരാണോ അവനെയാണ് പുത്രൻ എന്ന് പറയാം അവനെയാണ് പുത്രി എന്ന് പറയാം അതുകൊണ്ട് മകൻ അച്ഛൻ്റെയും അമ്മയുടെയും മരണസമയത്ത് അല്ലെങ്കിൽ മകൾ അച്ഛൻ്റെയും അമ്മയുടെയും മരണസമയത്ത് അവിടെ ഇല്ല അയൽവക്കത്തുകാരാരോ അല്ലെങ്കിൽ ഏതോ ബന്ധുക്കൾ അല്ലെങ്കിൽ ഏതോ ശത്രു അവരാണ് ആ സമയത്ത് അവിടെ ഉള്ളതെങ്കിൽ ഈ മരണത്തിൽ നിന്ന് അവരെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്ന ആ സമയത്ത് ആരാണോ അവിടെ ഇരുന്ന് ആ ക്രോസ് ചെയ്യുന്നത് ദുഃഖകരമല്ലാതെയാക്കുന്നത് വേദനാരഹിതമാക്കുന്നത് അവന് പറയുന്ന പേരാണ് പുത്രൻ അഥവാ പുത്രി എന്ന് എത്ര ഉജ്ജ്വലമായിട്ടൊരു സംസ്കൃത പദമാണതെന്ന് ആലോചിച്ച് വെക്കുക മകനും മകളും സൺ ആൻഡ് ഡോട്ടർ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ മാത്രമാണ് ഡോട്ടർ എന്നുള്ളതിന് ദുഃഖാദർ എന്നൊരു വാക്കുണ്ട് പശുവിനെ കറക്കുന്നവൾ ആരാണോ അവരാണ് ദുഃഖാദർ ഡോട്ടർ എന്ന് ജർമ്മൻ ഭാഷയിൽ പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു അർത്ഥമില്ല നമ്മുടെ പുത്രി എന്ന വാക്കിനും പുത്രൻ എന്ന വാക്കിനും ഉജ്ജ്വലമായ അർത്ഥങ്ങളുണ്ട് അത് അർഹിച്ച രീതിയിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ജീവിതത്തിലെല്ലാം തികഞ്ഞവരായിരിക്കണമെന്നില്ല നമ്മളാരും പക്ഷെ എന്തെല്ലാം നമുക്കുണ്ടോ അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരെക്കാളും ദുഃഖം നമുക്ക് കുറവാണെന്ന് തോന്നണം മറ്റുള്ളവരെക്കാൾ സന്തോഷം നമുക്ക് കൂടുതലുണ്ടെന്ന് നമുക്ക് ബോധ്യം വരണം മറ്റുള്ളവരുടെ ജീവിതത്തേക്കാൾ സംതൃപ്തമായൊരു ജീവിതമാണ് എൻ്റെ ജീവിതം എന്നൊരു ബോധ്യം വരണം അതിലെന്താ വഴി ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വലിയ ആശുപത്രി ഉണ്ടെങ്കിൽ അവിടെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ ക്യാൻസർ ചികിത്സാ വിഭാഗമുണ്ടെങ്കിൽ അത് ഒന്ന് സന്ദർശിക്കാനുള്ള സൗമനസ്യം കാണിക്കാം ക്യാൻസർ വന്ന് വേദന കൊണ്ട് പുളയുന്ന ചെറിയ കുട്ടികൾ മുതൽക്ക് വയോവൃദ്ധരു വരെ അവിടെ ഉണ്ടാവും അവരുടെ അടുത്ത് കൂടെ ഒന്ന് നടക്കുക അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ നോക്കുക വേദന എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അവരെന്തിനെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കാം അപ്പം നമുക്ക് ബോധ്യം വരും ദുഃഖം നമ്മളെക്കാൾ കൂടുതൽ അനുഭവിക്കുന്നവർ ഈ ലോകത്തിലുണ്ട് അവരുടേതല്ലാത്ത തെറ്റിന് ദുഃഖം അനുഭവിക്കുന്നവരും വേദന അനുഭവിക്കുന്നവരും ഉണ്ട് അതിന് എന്തുത്തരം പറയും നമ്മൾ ആരാണ് ഭാഗ്യവാന്മാർ നമ്മളാണോ അവരാണോ ആരാണ് വേദനിക്കുന്നവർ ആരാണ് വേദന കുറച്ചനുഭവിക്കുന്നവർ ഇതൊന്ന് നമുക്ക് പരിശോധിക്കാൻ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഏറ്റവും വലിയ ഒരവസരമാണ് ഈ ക്യാൻസർ വന്ന രോഗികളുടെ അടുത്ത് ഇടയ്ക്കൊന്ന് പോവുക ആ ആശുപത്രിയിലൊന്ന് പോവുക മോർച്ചറിയുടെ അടുത്തൊന്ന് പോവുക പബ്ലിക് ലാബറട്ടറി പബ്ലിക് ആശുപത്രികളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ ഈ വരാന്തയിൽ നിലത്ത് കിടക്കുന്ന രോഗികളുണ്ട് അതേപോലെ തന്നെ ഓരോ തരം രോഗത്തിൽ വിഷമിക്കുന്നവരുണ്ട് പലരും ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്നു അവരുടെ ശവശരീരം നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച അല്ലെങ്കിൽ ആംബുലൻസിലിട്ട് കൊണ്ടുപോകുന്നൊരു കാഴ്ച ഇതെല്ലാം ഒന്ന് ചിന്തിച്ചതിന് ശേഷം നമ്മൾ നമ്മളോട് ചോദിക്കാം എന്നാണ് നമുക്കിവിടെ കിടക്കേണ്ടി വരിക എന്നാണ് നമ്മുടെ അവസാനത്തെ ശ്വാസം എന്നാണ് നമുക്ക് യാത്ര പറയേണ്ടി വരിക എന്തായാലും നമ്മൾ യാത്ര പറയണം എന്നുള്ളത് ഉറപ്പാണ് എന്നിട്ട് ആ ദുഃഖത്തിൻ്റെ മഹത്വം ഞാൻ അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചൊരു വാക്കാണ് ആ ദുഃഖത്തിൻ്റെ മഹത്വം നമ്മുടെ ദുഃഖം ഇല്ലാതെയാക്കാൻ എത്രത്തോളം സഹായിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളുടെ മിക്കവാറും വീടുകളിൽ നമ്മൾ എഴുതി വയ്ക്കാറുണ്ട് ഈ വീടിൻ്റെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം പഴവങ്ങാടി ഗണപതി ഈ വീടിൻ്റെ ഐശ്വര്യം കൊട്ടാരക്കര ഗണപതി ചില ക്രിസ്ത്യാനികൾ എഴുതി വയ്ക്കും യഹോവ ഈ വീടിൻ്റെ നിത്യസന്ദർശകൻ യഹോവ ഈ വീടിൻ്റെ നാഥൻ അതേപോലെ അള്ളാഹു ഈ വീടിൻ്റെ ഈശ്വരൻ ഈ വീടിൻ്റെ നാഥൻ ഈ ഗ്രഹത്തിൻ്റെ നിത്യസന്ദർശകൻ എന്നല്ല നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ വീട് സുഖസന്തോഷപൂർണ്ണമാക്കാൻ ഈ ഈശ്വരന്മാരുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ അവർ സന്തോഷിക്കും അവർ സന്തോഷിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരെ പോലെ അവർ നമുക്ക് ധാരാളം കാര്യങ്ങൾ തരും അതുകൊണ്ട് എൻ്റെ വീട്ടിൽ സന്തോഷവും സുഖവും ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെതല്ല വേറെ ആരുടെക്കോ ആണ് അവർ ഈശ്വരന്മാരാണ് എൻ്റെ വീട്ടിൽ പൂജ നടത്തിയാൽ എൻ്റെ വീട്ടിലെ ഈശ്വരന്മാരുടെ ചിത്രങ്ങൾ ധാരാളം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വലിയ വഴിപാടുകൾ നടത്തിയാൽ എൻ്റെ വീട്ടിൽ സന്തോഷം ഉണ്ടാക്കും സൈക്കോളജിക്കലി അതിനെല്ലാം ഒരു പാർട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ ഈശ്വരൻ്റെ പേരോ ഈശ്വരൻ്റെ എല്ലാ ചിത്രങ്ങളോ വെച്ച് കഴിഞ്ഞതുകൊണ്ട് മാത്രം വീടിനകത്ത് ശാന്തിയും സമൃദ്ധിയും നന്മയും സുഖവും സന്തോഷവും ഉണ്ടാവണമെന്നില്ല സുഖവും സന്തോഷവും ശാന്തിയും സമാധാനവും ഉണ്ടാവേണ്ടത് മനസ്സിൻ്റെ അകത്ത് നിന്നാണ് അപ്പോൾ ഈ മനസ്സിൻ്റെ അകത്ത് നന്നായില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം നന്നാവുക യഥാർത്ഥത്തിൽ വീട്ടിനകത്ത് ചെവി കണ്ണ് നാക്ക് ചിന്ത പ്രവൃത്തി അത് അഞ്ചും നന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചാൽ നന്മകൾ കേൾക്കാനും കേൾപ്പിക്കാനും ശ്രമിക്കാം നന്മകൾ കാണാനും കാണിപ്പിക്കാനും ശ്രമിക്കാം നന്മകൾ ചർച്ച ചെയ്യാനും ചർച്ച ചെയ്യിപ്പിക്കാനും ശ്രമിക്കാം നന്മകൾ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും നന്മകൾ പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും ശ്രമിക്കാം ഒരു സംശയമില്ല വീട്ടിൽ ഒരു ഈശ്വരൻ്റെ ചിത്രം വരച്ചിട്ടില്ലെങ്കിലും ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഈശ്വരാനുഗ്രഹം ഉണ്ടാവാതിരിക്കില്ല ആ വീട് സ്വർഗം പോലെ ആവാതിരിക്കില്ല പക്ഷെ അതിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ വീട്ടിനകത്തുള്ള എല്ലാവരും വിചാരിക്കണം എല്ലാവരും വിചാരിക്കുമോ അതെനിക്കറിഞ്ഞൂടാ എല്ലാവരും വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടിനെ നന്മ നിറഞ്ഞ രീതിയിലാക്കണമെങ്കിൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ യഹോവ അല്ല അല്ലെങ്കിൽ അള്ളാഹു ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതുന്നതിന് പകരം ഈ വീട്ടിലുള്ളവരുടെ പ്രവൃത്തി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതാൻ നല്ലതാണ് ഈ വീട്ടിലുള്ളവരുടെ പ്രവൃത്തി ഈ വീടിൻ്റെ ഐശ്വര്യം ഇത് രസകരമാണല്ലേ ഈ വീട്ടിലുള്ളവരുടെ പ്രവൃത്തിയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം മലയാളികൾക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നാറുണ്ട് പല മോശമായതിനെയും അവർ നല്ലത് ചേർത്ത് നന്നാക്കും പൊതുവേ നിഷേധികളും അവഹേളിക്കുന്നവരും പുച്ഛിക്കുന്നവരും അപകീർത്തിപ്പെടുത്തുന്നവരും മറ്റുള്ളവരൊക്കെ താറടിച്ച് കാണിക്കുന്നവരും അങ്ങനെ താറടിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് നമ്മൾ എങ്കിലും എവിടെയോ ഒരു നന്മയുടെ അംശമുണ്ടെന്ന് തോന്നാറുണ്ട് ആ നന്മയുടെ അംശമാണ് നല്ല എന്ന് ചേർത്ത് നമ്മൾ കുറേ ചീത്ത കാര്യങ്ങളെ പറയുന്നത് എങ്ങനെ ഈ നന്മ കിട്ടി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതമായിട്ട് തോന്നാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ കുരുമുളകിനെ നമ്മൾ എന്താ പറയുക നല്ല മുളകെന്നാ പറയാം എള്ളെണ്ണയെ നമ്മൾ നല്ല എണ്ണ എന്നാ പറയാം അത് ശരിയാണ് ആ പദപ്രയോഗം ശരിയാണ് ചുമന്ന മുളകിനേക്കാൾ ശരീരത്തിന് നല്ലത് കുരുമുളകാണ് അതുകൊണ്ടാണ് അതിനെ നല്ല മുളകെന്ന് പറയുന്നത് അതുപോലെ തന്നെ ശരീരത്തിന് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ ആവശ്യം മുഴുവനും നിറവേറ്റാൻ സാധിച്ച സാധിക്കുന്ന ഏറ്റവും നല്ല എണ്ണയാണ് നല്ല എണ്ണ എള്ളെണ്ണ അതുകൊണ്ട് അത് നല്ല എണ്ണ തന്നെയാണ് പക്ഷേ അതല്ലാത്ത ചിലതിൽ നമ്മൾ നല്ലതെന്ന് ഉപയോഗിക്കാറുണ്ട് വീട്ടിൽ കൂഞ്ഞി കൂടിയിരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാതെ വിരസമായിട്ടിരിക്കുമ്പോൾ ചിലർ ഫോൺ വിളിച്ചൊന്ന് വിചാരിക്കാം എന്താ സാറേ എങ്ങനെയുണ്ട് ഓ ഇവിടെ നല്ല മഴയാണ് ഇവിടെ നല്ല മഴയാണെന്ന് പറയും ആ മഴ നല്ലതായതുകൊണ്ടല്ല നമ്മൾ നല്ല മഴ എന്ന് പറയുന്നേ അസാധാരണമായ മഴ എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് നല്ല മഴ എന്ന് പറയാം ഭയങ്കരമായ ചൂടിനെ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക നല്ല ചൂടാണെന്നാണ് പറയാം ചിലപ്പോൾ മകന് സുഖമില്ലാതെ വരും പനിയാണ് ഇപ്പോൾ വളരെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക അയാൾക്ക് നല്ല പനിയാന്നാ പറയുക സാമ്പാറിന് എരിവ് വളരെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക നല്ല എരിവുണ്ടെന്നാ പറയുക കഴുത്തിൽ നല്ല സ്വർണ്ണമാല ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക നല്ല മാലയാണെന്ന് പറയും നല്ല എരിവാണെന്ന് പറയും നല്ല മഴയാണെന്ന് പറയും നല്ല പനിയാണെന്ന് പറയും അതേപോലെ തന്നെ നല്ല വാക്കെന്ന് പറയും രണ്ടിനും നമ്മൾ നല്ലതെന്ന് ഉപയോഗിക്കാറുണ്ട് ആലോചിച്ച് നോക്കാം തിന്മയെ നന്മയാക്കാൻ വേണ്ടി നല്ല ജോലിയുണ്ടെന്നാണ് പറയാം വളരെയധികം ജോലി ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ നല്ല ജോലിയുണ്ടെന്നാണ് പറയാം അതേപോലെ തന്നെ നല്ല കയ്പ് പാവയ്ക്കയ്ക്ക് കയ്പ് രസമുള്ള കാര്യമൊന്നുമല്ല എന്നാലും നമ്മൾ പറയും നല്ല കയ്പുണ്ടെന്ന് നല്ല എരിവ് നല്ല ചൂടാണ് ചായയ്ക്ക് നാം വേഗം കുടിച്ചുകൂടെ എത്ര നല്ലതാണെങ്കിൽ ആർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത് നല്ലത് ഉപയോഗിക്കേണ്ടത് അത് കുടിക്കാൻ പറ്റാത്ത അത്രയും ചൂടുണ്ടെങ്കിലാണ് നല്ല ചൂടെന്ന് പറയുക ഇതൊരു അത്ഭുതമല്ലേ മനുഷ്യ ജീവിതം തന്നെ എന്തൊക്കെ പ്രത്യേകതയുള്ളതാ ഇതൊക്കെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ശരിക്കും ജീവിതത്തിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാം അതുകൊണ്ട് എന്തെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇതെല്ലാം തേൻതുള്ളികളിലൂടെ ഓരോരുത്തരെയും കേൾപ്പിക്കണം അതുകൊണ്ടാണ് ഈശ്വരൻ Indian Institute of Scientific Heritage എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കാൻ അനുഗ്രഹിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് സി ഡികൾ കൊണ്ടുവന്നത് പുസ്തകങ്ങൾ എഴുതിയത് ഒരു നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ ഉണ്ടാക്കിയത് ഇതെല്ലാത്തിനും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നന്മകൾ ജനങ്ങൾക്ക് എത്തിച്ചിട്ട് അവർക്ക് ആത്മാഭിമാനം ഉണ്ടാക്കണം അവർക്ക് ആവേശം ഉണ്ടാക്കണം ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കണം ഈ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് Indian Institute of Scientific Heritage പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷം തോന്നാറുണ്ട് ഇതെല്ലാം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കേട്ടതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചോ അത് ഉറക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അവരിത് സ്വീകരിച്ച് വളരട്ടെ ഉയരട്ടെ ഓരോ നിമിഷവും ജീവിതം ആസ്വദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം